അധ്യായം ആറ് യഹോവ മോശയോട് ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവനവരെ വിട്ടയക്കും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തന്റെ ദേശത്തുനിന്ന് ഓടിച്ചു കളയും എന്നരുളി ചെയ്തു ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു മിശ്രയിമർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രയേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു എന്റെ നിയമം ഓർത്തുമിരിക്കുന്നു അതുകൊണ്ട് നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ നിങ്ങളെ മിസ്രൈമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാ ശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും മിശ്രീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നുവെന്ന് നിങ്ങളറിയും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും ഞാൻ യഹോവയാകുന്നു മോശ ഇങ്ങനെ തന്നെ ഇസ്രയേൽ മക്കളോട് പറഞ്ഞു എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ ചെന്ന് മിശ്രയും രാജാവായ ഫറവോനോട് ഇസ്രയേൽ മക്കളെ തന്റെ ദേശത്തുനിന്ന് വിട്ടയപ്പാൻ പറക എന്ന് കൽപ്പിച്ചു അതിന് മോശ ഇസ്രയേൽ മക്കൾ എന്റെ വാക്ക് കേട്ടില്ല പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും ഞാൻ വാഗ്വൈഭവമുള്ളവനല്ലോ എന്ന് യഹോവയുടെ സന്നദ്ധിയിൽ പറഞ്ഞു അനന്തരം യഹോവ മോശയോടും അഹരോനോടും അരുളി ചെയ്ത് ഇസ്രയേൽ മക്കളെ മിസ്രൈം ദേശത്തുനിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് അവരെ ഇസ്രയേൽ മക്കളുടെ അടുക്കലേക്കും മിസ്രൈം രാജാവായ ഫറവോന്റെ അടുക്കലേക്കും നിയോഗിച്ചയച്ചു അവരുടെ കുടുംബ തലവന്മാർ ആരെന്നാൽ ഇസ്രയേലിന്റെ ആദ്യജാതനായ രൂപന്റെ പുത്രന്മാർ ഹനോക്ക് ഫല്ലു ഹെസ്രോൻ കർമ്മി ഇവ രൂപന്റെ കുലങ്ങൾ ഷിമയോന്റെ പുത്രന്മാർ യമുവേൽ യാമീൻ ഓഹത്ത് യാഖീൻ സോഹർ കനാന്യ സ്ത്രീയുടെ മകനായ ഷൗൽ ഇവ ഷിമയോന്റെ കുലങ്ങൾ വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഇവ ഗർഷോൻ കഹാത്ത് മെരാരി ലേവിയുടെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തി ഏഴ് സംവത്സരം ആയിരുന്നു ഗർഷോന്റെ പുത്രന്മാർ കുടുംബസഹിതം ലിബ്നിയും ഷിമയിയും ആയിരുന്നു കഹാത്തിന്റെ പുത്രന്മാർ അമ്ര ഇസ്ഹാർ ഹെബ്രോൻ ഉസിയേൽ കഹാത്തിന്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിമൂന്ന് സംവത്സരം മെരാരിയുടെ പുത്രന്മാർ മഹ്ളി മൂശി ഇവർ വംശ പാരമ്പര്യപ്രകാരം ലേവിയുടെ കുലങ്ങളാകുന്നു അമ്ര തന്റെ പിതാവിന്റെ സഹോദരിയായ യോഖേബേദിനെ വിവാഹം കഴിച്ചു അവൾ അവന് അഹരോനെയും മോശയെയും പ്രസവിച്ചു അമ്രാമിന്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിയേഴ് സംവത്സരം ആയിരുന്നു ഇസ്ഹാരിന്റെ പുത്രന്മാർ കോരഹ് നേഫക് സിക്രി ഉസിയേലിന്റെ പുത്രന്മാർ മിഷയേൽ എൽസാഫാൻ സിത്രി അഹരോൻ അമീനാദാബിന്റെ മകളും നഹശോന്റെ സഹോദരിയുമായ എലിഷബെ ഭാര്യയായി പരിഗ്രഹിച്ചു അവൾ അവന് നാദാബ് അബിഹു എലയാസാർ ഈഥാമാർ എന്നിവരെ പ്രസവിച്ചു കോരഹിന്റെ പുത്രന്മാർ അസൂർ എൽക്കാന അബിയാസാഫ് ഇവ കോരഹ്യ കുലങ്ങൾ അഹരോന്റെ മകനായ എലയാസാർ ഫൂത്തിയേലിന്റെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ചു അവൾ ഫിനഹാസിനെ പ്രസവിച്ചു ഇവർ കുലം കുലമായി ലേവ്യ കുടുംബത്തലവന്മാർ ആകുന്നു നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഗണം ഗണമായി മിശ്രീം ദേശത്തു നിന്ന് പുറപ്പെടുവിപ്പീൻ എന്ന് യഹോവ കൽപ്പിച്ച അഹരോനും മോശയും ഇവർ തന്നെ ഇസ്രയേൽ മക്കളെ മിശ്രയിമിൽ നിന്ന് പുറപ്പെടുവിപ്പാൻ മിശ്രൈം രാജാവായ പറവോനോട് സംസാരിച്ചവർ ഈ മോശയും അഹരോനും തന്നെ യഹോവ മിശ്രൈം ദേശത്തു വെച്ച് മോശയോട് അരുളി ചെയ്ത നാളിൽ ഞാൻ യഹോവയാകുന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ മിശ്രയും രാജാവായ പറവോനോട് പറയണമെന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു അതിനു മോശ ഞാൻ വാഗ്വൈഭവമില്ലാത്തവൻ ഫറവോൻ എന്റെ വാക്ക് എങ്ങനെ കേൾക്കുമെന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു